സമാരാധ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ ഈ വേദിയിൽ വന്ന് ഭാരതീയ പൈതൃകത്തിൻ്റെ വിവിധ ജ്ഞാന വിജ്ഞാന സ്രോതസ്സുകളെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ ഒരു പഠന ക്ലാസ് നടത്താൻ ഈശ്വരാനുഗ്രഹമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് ഏറ്റവും അനുയോജ്യമായ ചിന്താധാരകളെ അന്വേഷിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിക്കുക ആധുനിക ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ ഇല്ലാതെയാക്കാനുള്ള എല്ലാ പന്ഥാവുകളും സ്വീകരിക്കുക ഈ ഒരു സമഗ്രമായ ജീവിത ദർശനം മറ്റൊരർത്ഥത്തിൽ integrating the science and the ancient world knowledge ലോകത്തിൽ നിലനിൽക്കുന്ന പുരാതന സാംസ്കാരിക മൂല്യങ്ങളും ആധുനിക ശാസ്ത്രത്തിൻ്റെ മൂല്യങ്ങളും സമന്വയിപ്പിക്കുക ഇതിനെയാണ് സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എന്ന പദങ്ങളിലൂടെ ഇന്നത്തെ ചിന്തകർ വിവക്ഷിക്കുന്നത് അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ നന്മകളുണ്ട് അതിൽ തന്നെ തിന്മകളുമുണ്ട് ആ തിന്മകളെ ഇല്ലാതെയാക്കാൻ അനുയോജ്യമായ ചിന്താധാരകൾ ലോകത്തിൻ്റെ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചിറങ്ങുന്ന അന്വേഷിച്ചിറങ്ങിയ പണ്ഡിതന്മാർക്ക് അവരന്വേഷിച്ച എല്ലാ സംസ്കാരങ്ങളിലും ഗ്രീക്ക് സംസ്കാരമായാലും ബാബിലോണിയൻ മെസ്സോപ്പൊട്ടേമിയൻ റോമാ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇതെല്ലാം നമ്മൾ നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും ചരിത്രത്തിൻ്റെ ഭാഗമായി പഠിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം ശേഖരിക്കാൻ സാധിക്കുന്ന അറിവുകളെല്ലാം ശേഖരിക്കാൻ ശ്രമിച്ച ഈ പണ്ഡിതന്മാർക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമുണ്ട് ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആ സംസ്കാരങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് നിന്ന് ഇന്നത്തെ മനുഷ്യന് ആവശ്യമായത് സ്വീകരിക്കാനുള്ള ഒന്നും തന്നെ അവശേഷിച്ചിട്ടല്ല അവ അപ്രത്യക്ഷമായത് അതേ സമയത്ത് ഈ പണ്ഡിതന്മാർക്ക് കാണാൻ സാധിച്ച ഒരു മഹാത്ഭുതകരമായ ഒരു വസ്തുത മഹാത്ഭുതം തന്നെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാക്സ് മുള്ളറും ആൽബർട്ട് ഐൻസ്റ്റീനും ഫ്രിഡ്ജ് ഓഫ് ക്യാപ്രയും എല്ലാവരും ഉപയോഗിച്ച അതേ പദമാണ് ഞാനും ഉപയോഗിക്കുന്നത് ആ അത്ഭുതകരമായ അറിവിൻ്റെ സ്രോതസ് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിൽ ഭാരതീയ സംസ്കൃതിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരായിരം വർഷത്തെ അടിമത്വത്തിന് ശേഷവും വിദേശാക്രമണത്തിന് ശേഷവും വിദേശികൾ നടത്തിയ ക്രൂരമായ നശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ഭാരതീയ സംസ്കാരം ഇന്നും സചേതനമായി നിലനിൽക്കുന്നു ആ സംസ്കൃതിയിൽ നിന്ന് എടുക്കാവുന്ന നന്മകളാണ് ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന തിന്മകളില്ലാതെയാക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന് ലോകത്തിലെ ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു ഭാരതം മരിക്കില്ല ഭാരതത്തിൻ്റെ ശബ്ദം ഒരിക്കലും അപ്രാപ്യമാം വിധം ചെറിയതായി തീരില്ല എന്ന് ഫ്രഞ്ച് കവി കോതെ പറഞ്ഞ വരി ഞാൻ ഈ വേളയിൽ സ്മരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ധ്വനികൾ സന്ദേശങ്ങൾ അറിവുകൾ ഇതെല്ലാം ഇന്ന് ഉജ്ജ്വലമായൊരു പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടത് സംഭവിക്കുന്നു അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകൾ അത്യന്താധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ അനുയോജ്യമാകാൻ കാരണം ഭാരതത്തിൻ്റെ സന്ദേശത്തിൻ്റെ മഹത്വമാണ് ആ സന്ദേശങ്ങൾ നമുക്കും പഠിക്കാൻ സാധിക്കണം നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം നമുക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്കേവർക്കും അറിയാവുന്നൊരു വരിയുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രത്തിലൂടെയാണ് ഏത് മലയാളിക്കും ഭാരതത്തിൽ ഏത് സംസ്ഥാനത്തിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വേദ സന്ദേശമാണ് ലൂക സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാരതീയർക്ക് ഇതേ മന്ത്രം മറ്റൊരു രീതിയിൽ പറയാമായിരുന്നു ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതത്തിലുള്ളവരെല്ലാം സുഖമായിരിക്കട്ടെ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ടത് അവരവർ തന്നെയാണ് എന്ന് ഭാരതീയർ ചിന്തിച്ചിരുന്നു എങ്കിൽ അവർക്കിതിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ മാറ്റി ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും വേണമെങ്കിൽ പറയാമായിരുന്നു ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കട്ടെ മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്താണ് നമ്മളത് പറഞ്ഞില്ല ആയിരം വർഷത്തോളം വിദേശികൾ ആക്രമിച്ചിട്ടും വേദത്തിലെ മന്ത്രം നമ്മൾ തിരുത്തിയിട്ട് ഭാരതീയർക്ക് മാത്രമോ ഒരു മതവിഭാഗത്തിന് മാത്രമോ വേണ്ടി നാം പ്രാർത്ഥിച്ചില്ല ഇത് ഭാരതത്തിൻ്റെ മഹത്വമാണ് ഭാരതത്തിൻ്റെ മാത്രം മഹത്വം ഏത് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് വളരെ സാവധാനത്തിൽ സംസ്കൃത വരികൾ പറയുകയാണെങ്കിൽ സംസ്കൃതമറിയാത്ത ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്നുള്ളത് ഉറപ്പാണ് സംസ്കൃതം അറിയാവുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം നേരത്തെ തന്നെ അറിയാം സർവേ ഭവന്തു സുഖിനഹ എല്ലാവരും സുഖമായിരിക്കട്ടെ സർവേ സന്തു നിരാമയ ആരും അനാരോഗ്യമുള്ളവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരും മംഗളകരമായ ജീവിതം നയിക്കട്ടെ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ഒരാൾ പോലും ഒരിക്കൽ പോലും ദുഃഖം അനുഭവിക്കുന്നവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ അർത്ഥം മാത്രമല്ല ആ സന്ദേശത്തിൻ്റെ താഴ്ച അഗാധത അതുകൂടി മനസ്സിലാക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ശ്രോതാക്കൾക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ ധരിക്കുകയാണ് നമ്മൾ എന്നും പ്രാർത്ഥിച്ചൊരു മന്ത്രമുണ്ടല്ലോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം അതിൻ്റെ സന്ദേശത്തോടു കൂടി പഠിപ്പിക്കണം not that you are giving the information but that you are expected to give the knowledge അറിയിപ്പുകൾ കൊടുത്താൽ പോരാ അറിവാണ് കൊടുക്കേണ്ടത് അവർക്ക് എന്താണ് അറിവ് സഹനാവവതു ഒരുമിച്ച് വർത്തിക്കാം സഹനൗ ഭുനത്തു കർമ്മഫലം ഒരുമിച്ച് അനുഭവിക്കാം അതല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കാം തേജസ്വിനാവധീതമസ്തു അപ്രകാരം നമുക്ക് തേജസ്വികളായി തീരാം മാ വിദ്വേഷാവഹൈ ഒരാളോടും വിദ്വേഷമില്ലാത്ത ഒരു മാനസികാവസ്ഥ നമുക്ക് നിലനിർത്താം ആനോഭദ്രാഹ ക്രതവോ എന്തു വിശ്വത ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇത് ഋഗ്വേദത്തിൻ്റെ വരിയാണ് ശാന്തി മന്ത്രത്തോടൊപ്പം ചേർക്കാവുന്ന ഒരു വരിയാണ് ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത ലോകത്തിൻ്റെ എല്ലാ ദിശയിൽ നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്നിലേക്കല്ല ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ ഇവിടെ നിന്ന് ലോകത്തിൻ്റെ എല്ലാ മൂലയിൽ നിന്നുമുള്ള നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരണം എന്നാലോചിച്ച് നോക്കാം ആ ചിന്താധാരകൾ ഏത് മതത്തിൽ നിന്നാണെങ്കിലും വിരോധമില്ല ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും വിരോധമില്ല ഏത് ചിന്താധാര വെച്ചു പുലർത്തുന്ന മാനവരാശിയുടെ വിഭാഗത്തിൽ നിന്നാണെങ്കിലും വിരോധമില്ല if the thoughts are good for a modern man നല്ല ഒരു മനുഷ്യ ജീവിതത്തിന് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഉതകുന്നതായ ഏത് ചിന്താധാരയാണെങ്കിലും അതെവിടെ നിന്നായാലും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയർ അതുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ ഇല്ലേ മറ്റ് സംസ്കാരങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയി അതിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കാനിന്നില്ല ഈ ഭാരതീയ സംസ്കൃതി മരിച്ചിട്ടില്ല പത്ത് നൂറ്റാണ്ടുകൾ വിദേശികൾ ആക്രമിച്ചിട്ടും നമ്മുടെ സംസ്കാരം നമ്മുടെ സന്ദേശം നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ ആചാര വിചാര വിശ്വാസ പ്രമാണങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചത്തില്ല ചത്തിട്ടില്ല എന്ന് തന്നെ ആ വരിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ആ മനുഷ്യരാശിയുടെ നന്മകൾ മാത്രം മുമ്പിൽ കണ്ട ഋഷിവര്യന്മാരാണ് ഈ നാടിൻ്റെ സന്ദേശം എഴുതിയത് അവരെന്താ പ്രാർത്ഥിച്ചത് ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാത്തിനും വേണ്ടി പൂർവീക ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിലൊരു സംശയവും ഇല്ല ഉർവീക ഋഷിവര്യന്മാർ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകണമെന്നാ പ്രാർത്ഥിച്ചിരുന്നത് എന്നാർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റാം അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ടില്ല സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരം ആ സ്വർഗം ഭൂമിയിൽ നമുക്കുണ്ടാക്കാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മനുഷ്യ ജീവിതം മനുഷ്യനുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും ഉണ്ടാകേണ്ട നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭാരതീയർ എന്നും എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകിയിരുന്നത് അസതൗമാ സദ്ഗമയ ഞങ്ങളെ എല്ലാവരെയും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണമേ ജഗതീശ്വര തമസോമാ ജ്യോതിർഗമയ ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമേ ജഗതീശ്വര മൃത്യോർമ അമൃതം ഗമയ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് അമരത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ജഗതീശ്വര ഇന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയർ അതാണ് ഭാരതത്തിൻ്റെ മഹത്വം അതാണ് ഭാരതം മരിക്കാതിരിക്കാൻ കാരണം ഏത് അറിവുകളും വെറുതെ തത്വചിന്താപരമായി മാത്രം പഠിച്ചാൽ പോരാ ആ തത്വചിന്തയ്ക്കകത്ത് ആത്മീയതയ്ക്കകത്ത് ശാസ്ത്രവും കൂടി ചേർക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചിരുന്നു ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതുകളിൽ എത്ര വർഷം മുമ്പ് അൻപത്തി ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനനോട് സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞു ക്ഷത്രിയൻ അനുശാസിക്കേണ്ടതായ ആ സ്വധർമ്മം അനുഷ്ഠിക്കാൻ അർജുനനോട് ഏതാണ്ട് എഴുന്നൂറിൽ പരം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത എന്ന ചെറിയ പുസ്തകത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ ഇലിയഡും ഒഡീസിയും ഒരുമിച്ച് ചേർത്താൽ എത്ര ഉണ്ടോ അതിൻ്റെ എട്ടിരട്ടിയുള്ള മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൽ ഒരു ചെറിയ ഭാഗമായ ഭഗവത്ഗീതയില് അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത് ലോകത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയില് അസാധാരണമായ ആസക്തിയുണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ശ്രീകൃഷ്ണൻ്റെ വരി റീകോട്ട് ചെയ്തിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി ആവർത്തിക്കാം എങ്കിലും അദ്ദേഹം ഈ ഭഗവത്ഗീതയിൽ നിന്നെടുത്ത സന്ദേശമാണ് the religion without science is lame and science without religion is blind എന്ന് അതിൻ്റെ ആധാരസൂത്രം ഭഗവത്ഗീതയിൽ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത് ഏത് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മോചനം നേടാൻ ആത്മീയമായ അറിവ് പോലും വിജ്ഞാനസഹിതം സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ അനുശാസിക്കണം അർജുന എന്ന് ശ്രീകൃഷ്ണൻ അന്ന് ഭാരതത്തിൽ വെച്ചുപദേശിച്ചു ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭാരതം മരിക്കില്ല മരിച്ചിട്ടില്ല കാരണം എല്ലാവരുടെയും ശാശ്വത നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ സന്ദേശമാണ് നമ്മുടെ വേദങ്ങളിലുള്ളത് എന്ന് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ചിന്താധാരകൾ അത് അവതാരമായ ശ്രീകൃഷ്ണൻ നൽകിയതുപോലും സയൻറ്റിഫിക് നോളജ് ഇല്ലാതെ സ്പിരിച്വാലിറ്റി പോലും സ്വീകരിക്കരുത് എന്നായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ് അതായത് ഭാരതത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പുതിയ അറിവായിരുന്നില്ല ഭാരതത്തിലെ സയൻസ് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആചാരങ്ങളുടെ ഭാഗമായിരുന്നു വിചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും പോലും ഭാഗമായിരുന്നു സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു വരി കൂടി പറയാം ഭാവിയിൽ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഈ കൊട്ടേഷൻസ് ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടി ആവർത്തിക്കുന്നുണ്ടാവും അന്ന് ആ കൊട്ടേഷൻസിൽ ആ വിഷയത്തിൽ പ്രസക്തമാകുന്ന സന്ദേശമായിരിക്കും നൽകുക ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ബി സി മൂവായിരത്തഞ്ഞൂറിനപ്പുറത്ത് എഴുതിയ യജുർവേദം എന്ന ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഇത്തിരി നീട്ടിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വാചസനേയി മാധ്യം ദീന ശുക്ല യജുർവേദ സംഹിത യജ്ഞവൽക്യ മഹർഷി എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നു തനിക്ക് ഉറപ്പില്ലേ എനിക്കെന്നല്ല ആർക്കും ഉറപ്പില്ല അത്രയും ഉജ്ജ്വലമായ നാൽപ്പത് അധ്യായങ്ങളുള്ള ആ യജുർവേദത്തിലെ നാൽപ്പതാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വരിയുണ്ട് നല്ല വരിയാണ് വിദ്യാം ച അവിദ്യാം ച വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാമൃതമശ്നുതി ധാരാളം പേര് ഈ വരി ചൊല്ലാറുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൻ്റെ അർത്ഥം അറിയണം എന്നുള്ള ആഗ്രഹമില്ല നമ്മൾ അങ്ങനെ ആവരുത് എന്തു കേട്ടാലും എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ സന്ദേശം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം വിദ്യാം ച അവിദ്യാം ച വേദ ഉഭയം സഹ രണ്ട് തരത്തിലുള്ള അറിവുണ്ട് ഒന്ന് വിദ്യ മറ്റൊന്ന് അവിദ്യ പലപ്പോഴും നമ്മളുടെ വ്യാവഹാരിക ഭാഷയിൽ അവിദ്യ എന്നുള്ളതിനെ ചിലർ ചിലപ്പോൾ ഇഗ്നോറൻസ് എന്ന് പറയാറുണ്ട് ചിലർ ചിലപ്പോൾ താമസികമായ നോളജ് എന്ന് പറയാറുണ്ട് പക്ഷേ യജ്ഞവൽക്യ മഹർഷി അൻപത്തി അഞ്ച് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ക്രോഡീകരിച്ച യജുർവേദത്തിലെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ പതിനൊന്നാമത്തെ വരി ശ്ലോകത്തിലെ ഒന്നാമത്തെ വരിയിൽ വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽ നോളജ് അവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക് നോളജ് ഒന്നും കൂടി ഞാൻ ഇലാബറേറ്റ് ആയിട്ട് പറയാം വിദ്യ eternal experienceable spiritual knowledge eternal experienceable spiritual knowledge ചിലതെല്ലാം ഇംഗ്ലീഷിൽ പറയുക രസമല്ലേ തത്തുല്യമായിട്ടുള്ള മലയാള വാക്കുകളില്ല ചിലതെല്ലാം മലയാളത്തിൽ പറയുക നല്ലത് ഇംഗ്ലീഷിൽ തത്തുല്യമായിട്ടുള്ള വാക്കുകളില്ല അപ്പം എറ്റേണൽ ആന്തരികമായ എക്സ്പീരിയൻസബിൾ അനുഭവയോഗ്യമാകുന്ന സ്പിരിച്വൽ നോളജ് ആത്മചൈതന്യവുമായി ബന്ധപ്പെടുന്ന അറിവുകളാണ് അത് വിദ്യ എക്സ്റ്റേണൽ ബാഹ്യമായ എക്സ്പെരിമെൻറ്റബിൾ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്താവുന്ന സയൻറ്റിഫിക് നോളജ് സയൻസ് പരമായ അറിവ് അത് അവിദ്യ ഇപ്പം രണ്ട് തരത്തിലുള്ള അറിവുണ്ട് eternal experienceable knowledge external experimentable knowledge രണ്ട് തരത്തിലുള്ള അറിവ് ഇതിന് എന്ത് ചെയ്യണം എന്നാണ് യജ്ഞവൽക്യ മഹർഷി പറഞ്ഞത് അവിദ്യയാ മൃത്യം തീർത്തുക സയൻറ്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ അതിജീവിച്ച് വിദ്യയാ അമൃതമശ്നുതി വിദ്യ കൊണ്ട് സ്പിരിച്വൽ നോളജ് കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുക ഇത്ര ഉജ്ജ്വലമായൊരു സന്ദേശമാണ് രണ്ട് ചെറിയ വരികളിലൂടെ വേദത്തിൽ തന്നിരിക്കുന്നത് ഈശാവാസി ഉപനിഷത്ത് നൂറ്റെട്ട് ഉപനിഷത്തുക്കളിൽ ഒന്നാമത്തെ ഉപനിഷത്ത് ഒരൊറ്റ ഉപനിഷത്ത് മാത്രമേ വേദാന്തർഗതമായ ഉപനിഷത്തായിട്ടുള്ളൂ അർത്ഥം മനസ്സിലായോ വേദത്തിൻ്റെ അകത്ത് വരുന്ന ഒരു ഉപനിഷത്ത് മാത്രമേ ഉള്ളൂ നൂറ്റെട്ട് ഉപനിഷത്തുക്കളിൽ ആ ഒരു ഉപനിഷത്താണ് ഉപനിഷത്ത് ആ ഉപനിഷത്തിലെ പതിനൊന്നാമത്തെ വരിയിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് അല്ലയോ ലോക ജനത ജനതകളെ നിങ്ങൾ ആത്മീയത മാത്രമാണ് അറിവെന്ന് തെറ്റിദ്ധരിക്കരുത് അതുപോലെ നൽകുന്ന സന്ദേശം ആധുനിക ശാസ്ത്രം കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നത് മാത്രമാണ് അറിവ് എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രണ്ട് തരം അറിവുണ്ട് ഇത് രണ്ടും സമന്വയിപ്പിക്കണം ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇത് സമന്വയിപ്പിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിലപ്പോൾ ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പുരോഗമനവാദികൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതിലൊന്നിനും വലിയ ബഹുമാനവും ആദരവും ഇല്ലാത്തവർ ചോദിക്കാറുണ്ട് അവർക്കുള്ള ഉത്തരവും പത്താമത്തെ ശ്ലോകത്തിൽ ഈശാവാശ ഉപനിഷത്തിൽ നൽകിയിട്ടുണ്ട് അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസതി തത്തോ ഭൂയ ഇവതേ തമോ യ വിദ്യായാം രഥാഹ ഈശാവാസ്യം ഉപനിഷത്ത് കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുക നല്ല രസകരമായ അർത്ഥം സന്ദേശങ്ങളാണ് അതിനകത്തുള്ളത് അന്ധം കണ്ണ് കാണാൻ പറ്റാത്ത തമ ഇരുട്ട് പ്രവിശന്തി പ്രവേശിക്കുന്നു ആര് ഏ ആരാണോ അവിദ്യാം സയൻസ് കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിശ്വസിക്കുന്നത് അവര് അന്ധം തമ പ്രവിശന്തി കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം പ്രവേശിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് സയൻസ് കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഡിക്ലെയർ ചെയ്യുന്നതിന് അഞ്ചര സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർ പറഞ്ഞിരുന്നു എന്നുള്ളത് ഓർമ്മിക്കാം അത് മാത്രമല്ല തത്തോ ഭൂയ ഇവതീതമോ യ വിദ്യം രതാഹ അപ്രകാരം തന്നെ സംഭവിക്കുന്നു ആർക്ക് ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്നാരാണോ വിചാരിക്കുന്നത് അവർക്കും ഒന്നുകൂടി ആ വരി ഞാൻ പറയാം നാരായണ നാരായണ നാരായണ ജപിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചോളൂ എന്ന് അങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കാനാണെങ്കിൽ ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത് കോടി ജനതയാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് തോന്നുന്നത് ആ അറുന്നൂറ്റി ഇരുപത് കോടി ജനതയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച കസേരയിൽ കയ്യും കെട്ടിയിരുന്നു എന്ന് വിചാരിക്കാം ഈ ലോകം മുമ്പോട്ട് പോവില്ല അപ്പോൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് സ്വകർമ്മം സ്വധർമ്മം അനുഷ്ഠിക്കുക ആ കർമ്മവും ധർമ്മവും അവിടെയുണ്ട് അർപ്പിക്കുന്നത് ഒരളവ് വരെ സയൻസ് സ്പിരിച്വാലിറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അതല്ലാതെ എല്ലാം ഈശ്വരൻ ശരിയാക്കിക്കോളും എന്ന് പറഞ്ഞ് ആരാണോ ജീവിക്കുന്നത് അവരും തത്തോ ഭൂയ അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കപ്പെടുന്നു they are themselves getting led towards the blinding darkness അതാണ് കറക്റ്റ് മെസ്സേജ് അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം ഭാരതീയരൊരിക്കലും ഒരിക്കലും സയൻസ് അവസാനത്തെ വാക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഭാരതീയരൊരിക്കലും ഒരിക്കലും ആത്മീയത അവസാനത്തെ വാക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് രണ്ടും കൂടി ചേർന്നിട്ട് വേണം മാനവരാശിയുടെ സമഗ്രമായ വികസനം ഉറപ്പിക്കാനെന്ന് ലോകജനതയ്ക്ക് സന്ദേശം നൽകിയവരാണ് ഭാരതീയർ അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് ഭാരതീയരൊരിക്കലും ഒരിക്കലും തന്നെ നമ്മളുടെ മാത്രം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഭാരതീയർ ഒരിക്കലും ആത്മീയതയെയും ശാസ്ത്രത്തെയും രണ്ടായി കണ്ടില്ല അതിനെ സമന്വയിപ്പിക്കണമെന്ന് പറഞ്ഞു എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ സാധിക്കും ആയുർവേദം എന്ന പ്യുവർ സയൻസ് എഴുതിയ ഋഷിവര്യന്മാർ അവർക്കും പേര് കൊടുത്തത് ഋഷിവര്യന്മാർ എങ്ങനെയാ പേര് കൊടുത്തത് ചരക മഹർഷി ശുശ്രുത മഹർഷി വിമാനം കണ്ടുപിടിച്ച വിമാനത്തെക്കുറിച്ച് വിവരിച്ച ഭരദ്വാജൻ എങ്ങനെയാ വിമാനത്തെക്കുറിച്ച് വിവരിച്ചതെന്നറിയോ ദേശ ദേശാന്തരം യദ്ധ ലോക ലോകാന്തരം തഥാ ദ്വീപദ്വീപാന്തരം ചെയ്വ യോ അമ്പരേ ഗന്തുമർഹതി സവിമാന ഇതി പ്രോക്ത ഘേടശാസ്ത്രവിദാംബരൈ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ആകാശമാർഗം സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ് വിമാനം എന്ന് പറയുന്നത് എന്ന ഭരദ്വാജന്റെ വൈമാനിക ശാസ്ത്രം എഴുതിയ ആ പ്യുവർ സയൻസ് പുസ്തകത്തിൻ്റെ ഓഥർ അതുകൊണ്ടാണ് ഭാരതത്തിൽ ആത്മീയതയും ശാസ്ത്രവും സമന്വയിക്കുന്നു എന്ന് എന്നുമെന്നും ഭാരതീയ സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നത് പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഭാരതം ലോകജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഭാരതം ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രവിച്ചത് ഭാരതീയ ചിന്താധാരകളുടെ രണ്ട് പ്രത്യേകതകളായിരുന്നു ഒന്നാമത്തേത് ലോകജനതയുടെ നന്മയെ ലക്ഷ്യമാക്കിയാണ് ഭാരതത്തിലെ എല്ലാ ചിന്താധാരകളും ഉത്ഭവിച്ചത് വളർന്നത് വികസിച്ചത് അത് ലോകജനതയ്ക്ക് പകർന്നു കൊടുത്തത് രണ്ടാമത്തെ പ്രത്യേകത നാം പറഞ്ഞത് ഭാരതത്തിൽ മാത്രമാണ് ഏത് ചിന്താധാരയാണെങ്കിലും അതിൽ ശാസ്ത്രവും ആത്മീയതയും സമന്വയിച്ചിരുന്നു അതായത് integration of science and spirituality that could take place in every bit of Indian knowledge മറ്റൊരർത്ഥത്തിൽ എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും ഭാരതം എന്ന രാഷ്ട്രത്തിലെ പൈതൃക ചിന്താധാരകളിൽ സമന്വയിച്ചിരുന്നു ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ ഉജ്ജ്വലരായ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചതും അവർ ലോകത്തിന് ഈ ഭാരതീയ ചിന്താധാരകൾ അനുശാസിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഭാരതീയ ചിന്താധാരകൾ ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കണമെന്ന് കണ്ണുമടച്ച് ജീവിതത്തിൽ പകർത്തണമെന്ന് ഭാരതീയർ ഒരിക്കലും പറഞ്ഞിട്ടില്ല മറ്റൊരർത്ഥത്തിൽ ചോദ്യം ചെയ്യാതെ ഇതെല്ലാം വിശ്വസിക്കുക എന്നൊരു സന്ദേശം ഭാരതീയർ നൽകിയിട്ടില്ല ഭാരതീയർ എങ്ങനെയുള്ള സന്ദേശമാണ് നൽകിയത് ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് ശാസ്ത്രം പ്രമാണം science should be the base of all conclusions ശാസ്ത്രം പ്രമാണം സയൻസാണ് ഏതിൻ്റെയും ആധാര ശിലമായിരിക്കേണ്ട ശിലയായിരിക്കേണ്ടത് സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലനേഷൻ നൽകാൻ ചില കാര്യങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം പ്രത്യക്ഷം പ്രമാണം പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ആ പ്രത്യേക ചിന്താധാരയുടെ ഇഫക്റ്റ് അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കാം ഇപ്പം ശാസ്ത്രം പ്രമാണം പ്രത്യക്ഷം പ്രമാണം മൂന്നാമതായിട്ട് ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു അറിവുള്ളവർ ഇതിനെക്കുറിച്ച് ഏത് രീതിയിൽ വിലയിരുത്തുന്നു അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക first science second seeing is believing third the opinion of the scholars അങ്ങനെ മൂന്ന് നാലാമതായിട്ടുള്ളത് അനുമാനം പ്രമാണം what you can presume out of that what you can come to a conclusion out of seeing hearing thinking analysing അത് അനുമാനം പ്രമാണം നമുക്കറിയാം ഡോക്ടർമാർ നമ്മളെ വിശദമായിട്ട് വിശകലനം ചെയ്ത് സ്റ്റെതസ്കോപ്പും ഇ e സി ജിയും ഇ e ഇ e ജിയും എല്ലാം വെച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവരൊരു അനുമാനത്തിലെത്തും ഇതായിരിക്കും ഇയാളുടെ രോഗമെന്നാണ് അപ്പോൾ നാല് തരത്തിലുള്ള മോഡേൺ അനാലറ്റിക്കൽ മെത്തഡോളജി ഭാരതത്തിൽ അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്നു അതായത് നാം ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും ഏത് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും ഏത് ജീവിതധാരാ പന്ഥാവ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ഒന്ന് സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കണം അത് സാധിച്ചില്ല എങ്കിൽ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കണം അതല്ലെങ്കിൽ നല്ല എമറിറ്റസ് സ്കോളേഴ്സിന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കണം അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അനുശാസിക്കുന്ന ആ പന്ഥാവിൻ്റെ നന്മകൾ നിങ്ങൾക്ക് പ്രിസ്യൂം ചെയ്ത് അനുമാനത്തിലൂടെ എത്താൻ സാധിക്കണം ബ്ലൈൻഡായിട്ട് കണ്ണുമടച്ച് അന്ധമായിട്ട് ഞാൻ ഇത് അനുശാസിക്കുന്നു എന്ന് പറഞ്ഞ് അനുശാസിക്കാൻ ഭാരതത്തിൽ പ്രമാണമില്ല ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ചു കൊടുത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട് മറ്റൊരർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ നിർദ്ദേശം ഇതായിരുന്നു ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു എന്താ അതിൻ്റെ അർത്ഥം ഹേ അർജുന അതിഗഹനമായ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലുള്ള അറിവാണ് ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞത് പറഞ്ഞു തന്നത് ഭഗവത്ഗീതയിലൂടെ നീ എന്താ ചെയ്യേണ്ടത് വിമർശന ബുദ്ധിയ അശേഷേണ വിമർശ്യ വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് യഥാ ത്വം ഇച്ഛസി നീ എപ്രകാരമാണോ ആഗ്രഹിക്കുന്നത് തഥാ കുരു അതുപോലെ ചെയ്യാം ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നീ അനുശാസിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് ഞാൻ പറഞ്ഞത് നിനക്ക് അനുകരണീയമാണെങ്കിൽ അനുശാസന യോഗ്യമാണെങ്കിൽ അത് നിനക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നിനക്ക് തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എത്ര യുക്തിസഹജമായിട്ടാണ് ഭാരതീയരെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നത് എന്ന് നോക്കാം യഥാർത്ഥത്തിൽ ബുദ്ധിജീവികളും യുക്തിവാദികളും അല്ലെങ്കിൽ പുരോഗമനവാദികളും സ്വീകരിക്കേണ്ടത് ഈ ഭഗവത്ഗീതാ സന്ദേശമാണ് ഞാൻ പറയുന്നത് മാത്രം ശരി ഞാൻ അംഗീകരിക്കുന്നത് മാത്രം ശരി ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാത്രം ശരി ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന് പറഞ്ഞ ഉപജീവനത്തിന് നടക്കുന്ന യുക്തിവാദികൾക്കും കുറേയൊക്കെ ബുദ്ധിജീവികൾക്കും ഒന്നും ശ്രീകൃഷ്ണൻ്റെ ഈ ഉജ്ജ്വലമായ സന്ദേശത്തിൻ്റെ യുക്തിബോധം മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്താ കാരണം കണ്ണു തുറന്ന് നോക്കാനോ അൺബയസ്ഡായിട്ട് ചിന്തിക്കാനോ ഒന്ന് വിശകലനം ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ പോലും അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അവരുടെ നേതാക്കന്മാർ പറയുന്നതായിരിക്കാം ഈ പ്രശ്നത്തിന് കാരണം അതായത് സാക്ഷാത് അനുഭവൈർദൃഷ്ടോ നശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ചരക സംഹിതയിൽ മഹർഷി പറയുന്നൊരു വരിയാണിത് ഏതാ അതിൻ്റെ അർത്ഥം സാക്ഷാത് അനുഭവൈഹി ദൃഷ്ടു ശരിക്ക് അനുഭവം കൊണ്ട് കണ്ടത് സ്വീകരിക്കുക ന ശ്രുതോ ന ഗുരുദർശിത ഞാൻ ഇന്ന ആൾ പറയുന്നത് കേട്ടു അതല്ലെങ്കിൽ എൻ്റെ ഗുരു എനിക്ക് ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്നും അനുശാസിക്കേണ്ട ആവശ്യമില്ല ന ശ്രുതോ ന ഗുരുദർശിത ഗുരു പറഞ്ഞതാണ് ഞാൻ കേട്ടതാണ് ഞാൻ അങ്ങനെ കണ്ടതാണ് ഇതല്ല സ്വീകരിക്കേണ്ടത് അനുഭവം കൊണ്ടറിഞ്ഞത് മാത്രം സ്വീകരിക്കാം എന്തിനു വേണ്ടി സ്വീകരിക്കണം ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ലോക നന്മയ്ക്ക് ഉതകുന്നതാണ് ഇവയെല്ലാം എങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ഒരു കാര്യം വളരെ ക്ലിയറാണ് യുക്തി പ്രവർത്തിക്കണം ബുദ്ധി പ്രവർത്തിക്കണം പഠിച്ച ശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചം ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ സാക്ഷാൽ അനുഭവൈർ ദൃഷ്ടോ ന ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം എന്ന ഉജ്ജ്വലമായ വരിയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ചിന്തിക്കാൻ വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഭാരതീയർ ഒരിക്കലും കണ്ണുമടച്ച് ഏതെങ്കിലും ഒരു കാര്യം നമ്മളോട് അനുശാസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പരീക്ഷായാസ്തു ഖലു പ്രയോജനം പരീക്ഷണത്തിലൂടെ ഓരോ കാര്യത്തിൻ്റെയും പ്രയോജനം ഉപയോഗം കണ്ടുപിടിക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഭാരതീയർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് ആചാരങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ അനുശാസിക്കുന്നതെങ്കിലും ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നതെങ്കിലും ഏത് തരത്തിലുള്ള ഉപദേശമാണ് മറ്റുള്ളവർക്ക് നൽകുന്നതെങ്കിലും അത് സ്വയം വിശകലനം ചെയ്ത് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നത് മാത്രം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ടാണ് ഭാരതത്തിൽ വളരെ നല്ല ഒരു ധർമ്മശാസ്ത്ര സന്ദേശം നൽകിയത് ഏതാണ് ആ ധർമ്മശാസ്ത്ര സന്ദേശം വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാം താതസ്യ കൂപോയം ഇതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ഏത് മനുഷ്യനാണ് ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കുന്നത് താതസ്യ അച്ഛൻ്റെ അയം ഉപഹ ഈ കിണർ ഇതി ബ്രുവാണ എന്ന് പറഞ്ഞ് കാ പുരുഷ ഏതു മനുഷ്യനാണ് ക്ഷാരജലം ഉപ്പുവെള്ളം പിപതി കുടിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ അച്ഛനോട് ബഹുമാനമുണ്ട് ആദരവുണ്ട് അച്ഛനാണ് ഈ കിണർ കുഴിച്ചത് അച്ഛനോടുള്ള ബഹുമാനം കാണിക്കാൻ ഈ കിണറ്റിൽ ഇപ്പോഴും ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിച്ച് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല നല്ല വെള്ളം കുടിക്കുക നല്ല രീതിയിലുള്ളത് സ്വീകരിക്കുക അച്ഛനോ അപ്പൂപ്പനോ ഗുരുവോ ലോകത്തിലാരുമോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ ഇല്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ഭാരതീയർ അർത്ഥം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിൽ പത്താം മണ്ഡലത്തിൽ നല്ല ഒരു സന്ദേശമുണ്ട് കിം സ്വേദ്വാനം കൗസ വൃക്ഷ ആസീത് കഥമിച്വിത് കഥാസീത് ശിഷ്യനോട് ഗുരു പറയാണ് വൈദിക ഗുരു പറയാണ് കഥമിച്വിത് ഇതെങ്ങനെ ആയിത്തീർന്നു ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാ ഉണ്ടായത് ഇതെല്ലാം നീ തന്നെത്താനെ പഠിക്കണം ഒറ്റയ്ക്ക് പഠിക്കാൻ സാധിക്കില്ല ശിക്ഷ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വ ധന്വം പ്രധാന മറ്റുള്ളവരുമായി ചേർന്ന് ശിക്ഷണം നേടുക പഠിക്കുക എന്നിട്ട് സ്വയം ധന്വം വൃധാന ഉയർന്നുയർന്ന് ഉയർന്നു മുമ്പോട്ട് പോവുക കിംസ്വിത് വനം ആ വനം എങ്ങനെ ഉണ്ടായി ആ വൃക്ഷങ്ങൾ എങ്ങനെ ഉണ്ടായി ആ വൃക്ഷങ്ങളിലൂടെ വനം ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ എപ്രകാരം ഉണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞ ആ പ്രദേശം എങ്ങനെ ഉണ്ടായിരിക്കും ഇത് നീ തന്നെത്താനെ ചിന്തിക്കണം ഓരോന്നിൻ്റെയും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും തന്നെത്താനെ ചിന്തിച്ച് വിശ്വത ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം ദമാതി സമ്പദത്രൈഹി ധ്യാവാ പൃഥിവി ജനയൻ ദേവ ഏകാഹ എന്ന് മനസ്സിലാക്കണം ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അത് ഞാൻ വിവരിക്കാം വിശ്വതശ്ചക്ഷു ലോകം മുഴുവനും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അന്വേഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം വിശ്വതോ മുഖോ നിങ്ങളുടെ തലച്ചോർ ഉപയോഗിച്ച് ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം വിശ്വതോ ബാഹുരുത വിശ്വതസ്പാത് കയ്യിൽ കിട്ടുന്ന ഓരോന്നും അന്വേഷണ വിധേയമാക്കാൻ പാകത്തിന് കൈ ഉപയോഗിക്കണം വിശ്വതസ്പാത് ലോകത്തിൻ്റെ ഓരോ മൂലക്കലും എത്തിയിട്ട് അറിവ് നേടാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ മാത്രമല്ല നോളജ് റിസീവ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ കാല് നിങ്ങളുടെ ശരീരത്തിന് വാഹനമായിട്ട് ഉപയോഗിച്ച് ലോകത്തിലെ ഓരോ കോർണറിലും ചെന്ന് ഈ നോളജ് എന്നുള്ളത് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം and finally you will come to a conclusion അവസാനം നിങ്ങൾ ഒരു കൺക്ലൂഷനിലെത്തും എന്താ ധ്യാവാ പൃഥിവി ജനയൻ ദേവ ഏകാഹ ഈ ഭൂമി ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങൾ ഉൾപ്പെടെയുള്ള സർവതിനെയും സൃഷ്ടിച്ച ശക്തി വൺ ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ അന്വേഷണം തുടരുക എത്ര ഉജ്ജ്വലമായ സന്ദേശം ആധുനിക ശാസ്ത്രം ആറ്റം ബോംബ് കണ്ടുപിടിച്ചിരുന്നിരിക്കാം ആധുനിക ശാസ്ത്രം സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം പക്ഷേ അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അവസാനം എത്താൻ പോകുന്ന കൺക്ലൂഷൻ എന്ത് ഇതിനെല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ മുമ്പോട്ട് പോവുക ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം എൻ്റെ അടുത്തേക്ക് വരൂ ശിഷ്യ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുക ആ ശിക്ഷായൈ പ്രശ്നിനം പഠിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചോദിക്കാം ആ ചോദ്യം ചോദിക്കുക എന്ന നിർദ്ദേശം ചോദ്യം ചോ ചെയ്യാതെ വിശ്വസിക്കുക ചോദ്യം ചോദിക്കാതെ വിശ്വസിക്കുക എന്ന നിർദ്ദേശത്തിൻ്റെ വ്യത്യാസം നോക്കാം അപ്പോൾ ഭാരതീയർ എന്നും പറഞ്ഞിരുന്നത് നല്ല രീതിയിൽ ശാസ്ത്രവും യുക്തിയും ബുദ്ധിയും അനുഭവ പാരമ്പര്യവും ചേർത്ത് വേണം ജീവിതത്തിൽ പഠനം നടത്താൻ അതാണ് ഭാരതത്തിലെ ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും ഭാരതത്തിലെ ഏത് ആചാരങ്ങൾ എടുത്താലും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നമ്മളുടെ വിചാര വിശ്വാസങ്ങൾക്ക് പോലും ആധാരമായിരിക്കുന്ന ചിന്താധാര എന്ന് പറയുന്നത് ഈ യുക്തിയും ബുദ്ധിയും അനുസരിച്ചിട്ടുള്ള വിശകലനം മാത്രം മാത്രമാണ് അത് ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകത ഏത് പുരാണങ്ങൾ വായിച്ചു കഴിഞ്ഞാലും ആ പുരാണങ്ങളുടെ അവസാനത്തിൽ ഒരു സന്ദേശം നൽകിയിട്ടുണ്ടാവും വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ പചോ വിഭൂതിർ നതു പരമാർത്ഥ്യം ഹേ പരീക്ഷിത്ത് മഹാരാജാവേ ഈ ശ്രീസുഖ ബ്രഹ്മഋഷി പറഞ്ഞ സന്ദേശം എന്താണെന്നോ അത് കഥാരൂപത്തിലാണ് അങ്ങയോട് പറഞ്ഞത് ചരിതത്തിൻ്റെ രൂപത്തിലാണ് അങ്ങയോട് പറഞ്ഞത് ചരിത്രത്തിൻ്റെ രൂപത്തിലാണ് അങ്ങയോട് പറഞ്ഞത് ഇതെന്തിനാ അങ്ങയോട് പറഞ്ഞത് ഈ കഥയെല്ലാം പറയേണ്ട കാലമാണോ ഇന്ന് അല്ല പിന്നെ എന്തിന് കഥ പറഞ്ഞു കഥയിലൂടെ അങ്ങ് സന്ദേശമെടുക്കണം ഏത് സന്ദേശം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിജ്ഞാനമുണ്ടാകണം സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണം വൈരാഗ്യമുണ്ടാകണം ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം ജീവിതത്തിൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും കർമ്മങ്ങളുടെ പരമ്പരകൾ നാം ചെയ്യുമ്പോഴും അതിനോട് പരിധിക്കപ്പുറം ബന്ധിക്കപ്പെടരുത് ബന്ധനത്തിന് വിധേയമാകരുത് you do your duty as dharma ധർമ്മമായിട്ട് ചെയ്യുക അറിവുകൾ എടുത്തുകൊണ്ടേയിരിക്കുക അറിയിപ്പുകൾ എടുത്താൽ പോരാ പലപ്പോഴും ഭാരതീയ ചിന്താധാരകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യുക അത് ജീവിതത്തിൽ അതേപോലെ പകർത്താൻ ശ്രമിക്കുന്നു എന്ന് തോന്നിപ്പിക്കും അതല്ല അവർ ചെയ്യുക ചിലപ്പോൾ ഒരു കഥയിലൂടെ ഈ മെസ്സേജ് എത്തിക്കാൻ സാധിക്കും ഇത് കഥ പറയേണ്ട സദസ്സല്ല എന്നെനിക്കറിയാം അതിഗഹനമായ സന്ദേശങ്ങൾ നൽകുമ്പോൾ ചിലപ്പോൾ ഒരു കഥ അതിന് സഹായിക്കും ഏതാനും വരികളിലൂടെ ഈ സന്ദേശം കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരവസരം ചെറിയൊരു ചേഞ്ച് ഒരു വേടൻ കാട്ടിലേക്ക് പോയി കാട്ടിലൂടെ നടന്നപ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് അനവധി കിളികളെ കണ്ടു അത്രേ ഭംഗിയുള്ള കിളികൾ അപ്പോൾ വേടന് തോന്നി ഇതിനെക്കത്തിനെ പിടിക്കണം സ്വാഭാവികം വേടൻ്റെ ജന്മസിദ്ധമായ തോന്നൽ അദ്ദേഹം വീട്ടിൽ ചെന്ന് ഒരു വല കൊണ്ടുവന്ന് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ രണ്ടാമത് പോകുമ്പോൾ ഒരു ഋഷി അവിടെ ഇരിക്കുന്നു സന്യാസി അവിടെ ഇരിക്കുന്നു സന്യാസിയോട് ചോദിച്ചു അത്രേ അങ്ങെന്താ ഇവിടെ ഇരിക്കുന്നത് ഏയ് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ സന്യാസി തിരിച്ചു ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് കാടിൽ ഇന്ന ഭാഗത്ത് നല്ല പക്ഷികളുണ്ട് അതിനെ പിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പോൾ സന്യാസിക്ക് മനസ്സിനകത്ത് ദയ തോന്നി വളരെ സിദ്ധനായ സന്യാസി ഈ വേടൻ പക്ഷികളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് ഈ സന്യാസി പക്ഷികളുടെ അടുത്തെത്തി അത്രയും നമ്മളുടെ സന്ദേശം പക്ഷികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ലെവലുണ്ട് അതിനെങ്ങനെയാണ് വിവരിക്കുക ഒബ്ജക്റ്റീവ് മൈൻഡ് എല്ലാവരുടെയും അല്പസ്വല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു സബ്ജക്റ്റീവ് മൈൻഡ് എല്ലാവരുടെയും ഒരുപോലെയാണ് സബ്ജക്റ്റീവ് മൈൻഡിനെ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് സിദ്ധി ഉണ്ടാകുന്നത് നമ്മൾ സിദ്ധൻ എന്ന പേരിന് അർഹതയുള്ളതാവൻ അവനായിത്തീരുന്നത് അപ്പോൾ ഈ സിദ്ധനായ മഹർഷി എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സിദ്ധി ഉപയോഗിച്ച് അദ്ദേഹം ആസ് യൂഷ്വൽ നടന്ന് പക്ഷികളുടെ അടുത്ത് വന്ന് പക്ഷികളോട് പറഞ്ഞു വേടൻ വരുന്നുണ്ട് വേടൻ വരുന്നുണ്ട് എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷികൾ പരസ്പരം പറഞ്ഞു വേടൻ വരുന്നുണ്ട് സന്യാസി എല്ലാവരോടും ചോദിച്ചു എല്ലാവർക്കും മനസ്സിലായല്ലോ വേടൻ വരുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായി വേടൻ വരുന്നുണ്ട് സന്യാസി സമാധാനത്തോടുകൂടി ചരിതാർത്ഥ്യത്തോടുകൂടി തിരിച്ചു വന്ന് യഥാസ്ഥാനത്ത് ഇരിപ്പായി സന്യാസിക്ക് സന്തോഷമായി കാരണം ആ പക്ഷികളൊന്നും ഈ വലയിൽ വീഴില്ല അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തല്ലോ എന്ന് കുറച്ച് സമയം കഴിഞ്ഞ് സന്യാസിയുടെ മുമ്പിലൂടെ വേടൻ വന്നപ്പോൾ ആ വേടൻ്റെ വലയിൽ താൻ നേരത്തെ കണ്ട പക്ഷികളെല്ലാം ഉണ്ട് വളരെയേറെ പക്ഷികൾ ആ വലയിൽ പെട്ടു എന്നിട്ട് ഈ വേടൻ സന്യാസിയുടെ അടുത്ത് വന്ന് വിശ്രമിക്കാൻ എന്ന രീതിയിൽ ഈ വല പക്ഷികളോട് കൂടി അടുത്ത് വെച്ച് ഈ വേടൻ കുറച്ച് ദൂരത്തേക്ക് ഇദ്ദേഹം നടന്നു പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി ഈ സന്യാസി ഈ വലയുടെ അകത്തുള്ള പക്ഷികളോട് ചോദിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വേടൻ വരുന്നുണ്ടെന്ന് നിങ്ങളത് അറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് എല്ലാ പക്ഷികളും പറഞ്ഞു ഞങ്ങളറിഞ്ഞു അങ്ങ് വേടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ എല്ലാവരോടും അത് പറയുകയും ചെയ്തു പിന്നെ എങ്ങനെ നിങ്ങൾ വലയ്ക്കകത്ത് പെട്ടു അല്ല ഞങ്ങളെല്ലാവരും കേട്ടു ഞങ്ങൾ അറിഞ്ഞു വേടൻ വരുന്നുണ്ട് പിന്നെ വേടൻ വന്ന് വലയിട്ടപ്പോൾ ഞങ്ങളത് പെട്ടു അല്ല വേടൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരുന്നില്ലേ ഓ അത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ എന്ത് ചെയ്തു ഇൻഫർമേഷൻ കൈമാറി ആ ഇൻഫർമേഷനെ നോളജാക്കി മാറ്റിയില്ല ആ നോളജ് നമ്മളിലുണ്ടാകേണ്ടതാണ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആയിട്ട് നിലനിർത്തിയാൽ ഇൻഫർമേഷനെ മലയാളത്തിൽ എന്താ പറയുക അറിയിപ്പ് അറിയിപ്പിനെ അറിവാക്കി മാറ്റണം ഇൻഫർമേഷനെ നോളജാക്കി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കുക പക്ഷികൾക്ക് എന്താ കഥയിലൂടെ സംഭവിച്ചത് കഥ മാത്രമാണെങ്കിൽ പോലും ഉജ്ജ്വലമായ കഥയിലൂടെ നമ്മളുടെ ഋഷിവര്യന്മാർ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിച്ചത് കിട്ടുന്ന അറിയിപ്പുകളെ അറിവുകളാക്കി മാറ്റി ജീവിതത്തിൽ പകർത്തണം ഇല്ലെങ്കിൽ അത് നമ്മളുടെ നാശത്തിന് കാരണമാകും അതല്ലെങ്കിൽ ഈ അറിയിപ്പുകൾ കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും അതുകൊണ്ട് എന്താ വേണ്ടത് ഈ പുരാണത്തിലേതാണെങ്കിലും വേദത്തിലേതാണെങ്കിലും പഞ്ചതന്ത്രത്തിലേതാണെങ്കിലും ദർശനത്തിലേതാണെങ്കിലും ഉപനിഷത്തുക്കളിലേതാണെങ്കിലും ഭാരതീയ സന്ദേശങ്ങൾ അതറിയിപ്പുകളാണ് എന്തിനു വേണ്ടിയിട്ടുള്ള അറിയിപ്പുകൾ ഈ ജീവിതത്തെ സമഗ്രമാക്കാനുള്ള സംതൃപ്തമാക്കാനുള്ള സന്തോഷപ്രദമാക്കാനുള്ള ആ അറിയിപ്പുകൾ അറിവുകളാക്കി മാറ്റി നമ്മളുടെ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ സുരഭില സന്തോഷപ്രദമാക്കി മാറ്റാൻ ഓരോ ഗ്രഹസ്ഥനും ഗ്രഹനായികയ്ക്കും മക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ലോകമെമ്പാടുമുള്ളവർക്കും സാധിക്കാൻ വേണ്ടിയാണ് ഭാരതീയ ആചാര വിചാര വിശ്വാസ പ്രമാണങ്ങൾ ലോകജനതയുടെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് ബുദ്ധിയും യുക്തിയും ചേർത്ത് വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് അറിയിപ്പുകൾ ലഭിക്കുന്നത് അറിവുകളാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത് അപ്പോൾ ഭാരതീയ ചിന്താധാര മരിക്കാതിരിക്കാൻ കാരണമെന്താണ് ഒറ്റ വരിയിൽ അവസാനത്തെ ഭാഗം പറഞ്ഞാൽ ജീവിതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുകൾ ഏത് മതത്തിൽപ്പെട്ടവനും ഏത് രാജ്യത്തിൽ ജീവിക്കുന്നവനും ഏത് ഭാഷകൾ സംസാരിക്കുന്നവനും ഏത് പ്രായക്കാരനും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ളവനും ഏത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവനും അനുയോജ്യമായ അറിവുകളുടെ കൂമ്പാരമുള്ള പരമപവിത്രമായ ഭാരതത്തിൻ്റെ ആ ജ്ഞാന വിജ്ഞാന ഭണ്ഡാരം അത് ഭാരതീയരായ നിങ്ങളുടെ പൈതൃകമാണ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ അത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ പൈതൃകമാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ പൈതൃകമാണ് ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ പൈതൃകമാണ് ഭാരതത്തിൽ ജീവിക്കുന്ന ഇടതുപക്ഷ വിശ്വാസിയുടെ വലതുപക്ഷ രാഷ്ട്രീയ ചിന്താധാരാനുശാസകരുടെ മധ്യപക്ഷക്കാരുടെ യുക്തിവാദിയുടെ പുരോഗമനവാദിയുടെ നിരീശ്വരവാദിയുടെ എല്ലാവരുടെയും പൈതൃക സ്വത്താണ് ഈ അറിവ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സ്റ്റഡി ക്ലാസ് ആവേശോജ്വലമായ പൈതൃകം അനുകരണീയോജ്വലമാക്കി മാറ്റി ഇൻഫർമേഷനെ നോളജാക്കി മാറ്റി കേട്ടത് കണ്ടത് ചിന്തിച്ചത് ചർച്ച ചെയ്തത് അതിൽ ഇന്നത്തെ ലോകത്തിന് അനുയോജ്യമായത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മൾ സംസാരിക്കുന്നത് ആചാരങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അറിയണം അറിഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കണം അറിയിച്ചത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പറയണം ആ ജഗതീശ്വര നിയോഗം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിനീത പ്രണാമം നമസ്കാരം